ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കുറച്ച് ആചാരങ്ങൾ ഭാരതത്തിൽ സസ്യാഹാരം ആചാരത്തിന്റെ ഭാഗമായിരുന്നു ഇതിന് കാരണം ശരീരം എന്ന് പറയുന്നത് ക്ഷേത്രം ആത്മചൈതന്യം വിളങ്ങുന്ന ഒരു ക്ഷേത്രമായതുകൊണ്ടാണ് ഇതം ശരീരം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത് ആ ശരീരം ഡെഡ് ബോഡി കൊണ്ട് ഉയർത്തരുത് വളർത്തരുത് എന്നുള്ളത് കൊണ്ടാണ് മറ്റു മൃഗങ്ങളുടെ മാംസം ഉപയോഗിച്ച് ഈ ശരീരം വളർത്താൻ അനുവദിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് മാംസാഹാരം ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് ഒരു മൃഗത്തിനെ കത്തി കയറ്റി ഒന്ന് അതിൻ്റെ ഓരോ ഭാഗങ്ങളും എടുത്ത് കണ്ണ് തള്ളി നാക്ക് പ്രൊജക്റ്റ് ചെയ്ത് കൈകാലിട്ട് അടിച്ച് അതിൻ്റെ തൊലി മാറ്റി കിട്ടുന്ന മാംസത്തിനെ ഉപ്പും മുളകും ഇട്ട് വറുത്ത് തീൻമേശയിലേക്ക് കൊണ്ടുവരുമ്പോഴുള്ള സീൻ ആലോചിച്ചാൽ ഈ ആചാരത്തിന്റെ മഹത്വം നമുക്കറിയാം ശരീരത്തിന് ആവശ്യമായ സമ്പൂർണമായ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും സസ്യാഹാരത്തിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ട് പാശ്ചാത്യ സമൂഹം പൂർണ്ണമായും വെജിറ്റേറിയനിസത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന ശാസ്ത്രീയ തത്വം അറിയുമ്പോഴാണ് ഭാരതീയ ആചാരത്തിന്റെ ഭാഗമായി വെജിറ്റേറിയൻ ഫുഡിനെ കുറിച്ച് നമുക്ക് സദാചാരമാണെന്ന് അറിയുവാൻ സാധിക്കുക പിന്നെ കർക്കിടക മാസത്തിലെ പലതരത്തിലുള്ള ഇലക്കറികൾ കഴിക്കുന്ന ഒരു ആചാരമുണ്ട് കർക്കടക മാസത്തിൽ പണ്ട് നിരന്തരം പെയ്യുന്ന മഴയത്ത് ജോലിക്ക് പോകാൻ സാധിക്കാതെ വരുമ്പോൾ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഫുഡും ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും ധാരാളം അയണടങ്ങുന്ന ഫുഡും വിവിധ തരത്തിലുള്ള ഇലകളായതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും ആദ്യത്തെ ഏഴു ദിവസം ഏഴ് തരത്തിലുള്ള ഇലക്കറികൾ കഴിക്കണമെന്ന ആചാരമുണ്ടായത് ഭാരതീയ ആചാരത്തിന്റെ അവിഭാജ്യ ഘടകമാണ് വ്രതങ്ങളും ഒരിക്കലുകളും ഒരിക്കൽ എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ ഒരു നേരം ഭക്ഷണം കഴിച്ച് മറ്റ് ലൗകിക കർമ്മങ്ങളിൽ ഏർപ്പെടുത്തുന്നതാണ് ഒരിക്കൽ ഓഫീസിലേക്ക് പോകാം ജോലിയിലേക്ക് ജോലി ചെയ്യാം എല്ലാം ചെയ്യാം വ്രതം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിയുന്നതും ഒഴിവാക്കിയിട്ട് ഈശ്വരോപാസന നടത്തുന്നതാണ് വ്രതം വ്രതവും ഒരിക്കലും ഒന്നല്ല വ്രതത്തിലൂടെ നാം അനുഭവിക്കുന്ന ശാരീരികമായ ശാസ്ത്രീയമായ നന്മ എന്ന് പറയുന്നത് മുപ്പത്താറടി നീളത്തിലുള്ള ഇൻഡസ്റ്റൈൻ ഏതാണ്ട് പൂർണ്ണമായും വൃത്തിയാക്കാൻ ഒരവസരം നൽകുകയാണ് വ്രതത്തിലൂടെ സാധിക്കുന്നത് ശരീരത്തിലെ ഇമ്പ്യൂരിറ്റീസ് അക്യുമുലേറ്റ് ചെയ്യുന്ന മറ്റ് ബൈ പ്രോഡക്റ്റുകൾ നീക്കം ചെയ്യാൻ ഒരു ഇരുപത്തിനാല് മണിക്കൂർ സമയം കൊടുക്കുന്നതാണ് വ്രതം മാനസികമായ ഒരു ചൈതന്യം ലഭിക്കാൻ അതിൽ ഈശ്വര പ്രാർത്ഥന കൂടി ചേർക്കുന്നതാണ് വ്രതം എന്ന് പറയുന്നത് ഇന്ന് വ്രതത്തെക്കുറിച്ച് ശാസ്ത്രീയമായ അനവധി ഇൻഫർമേഷൻ പ്രത്യേകിച്ചും പല രോഗങ്ങളും ശമിക്കുന്നതിന് ഒരു ദിവസമോ രണ്ടു ദിവസമോ ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് ജീവിക്കുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട് ഭാരതത്തിൽ പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം ഇപ്രകാരം ജീവിക്കണമെന്ന സന്ദേശമാണ് ഏകാദശി വ്രതത്തിലൂടെ നൽകുന്നത് പിന്നെ മെഡിസിനൽ പ്ലാന്റ് ഭക്ഷണത്തിന്റെ ഭാഗമായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലാണ് അതും ഒരു ആചാരമാണ് ഒന്ന് ആലോചിച്ചു നോക്കുക സാമ്പാറിൽ തന്നെ മല്ലി അതുപോലെ തന്നെ അതിലെ കടുക് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന അനവധി കറിവേപ്പില മല്ലിയില സ്പൈസസ് ഇത് മുഴുവനും മെഡിസിനൽ പ്ലാന്റിന്റെ ഭാഗമാണ് ലോകത്തിൽ മെഡിസിനൽ പ്ലാന്റ് ഭക്ഷണത്തിന്റെ ഭാഗമാക്കിയിരിക്കുന്നത് ആചാരത്തിന്റെ ഭാഗമാക്കിയിരിക്കുന്നത് ഭാരതത്തിൽ മാത്രമാണ് എന്നുള്ളത് കൊണ്ട് ഈ ആചാരത്തിന് ശാസ്ത്രീയത വളരെ കൂടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്താഴം നെല്ലിക്കയോളം എന്ന് പറയാറുണ്ട് ഭക്ഷണത്തിന്റെ അളവ് കുറച്ചു കുറച്ച് വരുന്നതാണ് ആരോഗ്യത്തിന് എന്ന് ആധുനിക ശാസ്ത്രം അടിവരയിട്ട് പറയുന്നു കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തില് ഇന്ന് മെഡിക്കൽ കോളേജുകളിൽ പറയുന്ന ഒരു പദപ്രയോഗമുണ്ട് ഗ്രാൻഡ് മാസ് ടെക്നോളജി വാഴക്കയും അതുപോലെയുള്ള പലതരത്തിലുള്ള പ്രിമിറ്റീവ് സിറിയൽസും ഗ്രെയിൻസും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കുറുക്ക് കൊടുക്കുന്നത് കുട്ടിയുടെ ജീവിതത്തിന് വളർച്ചയ്ക്ക് രോഗപ്രതിരോധ ശക്തിക്ക് അത്യുത്തമമാണെന്നും അത് ആചാരത്തിന്റെ ഭാഗമാണെന്നും വിവരിക്കുന്ന ഒരു കാലഘട്ടം വളരെ വിദൂരമല്ലാത്ത രീതിയിൽ ഭാരതത്തിൽ ഉണ്ടായിരുന്നു ഇന്ന് അതെല്ലാം തന്നെ ഗ്രാൻഡ് മാസ് ടെക്നോളജി എന്ന പുതിയ പേരിൽ തിരിച്ചു വരുന്നത് നമുക്ക് കാണാം അതിൻ്റെ അർത്ഥം ആരോഗ്യശാസ്ത്രത്തിൽ ഭാരതീയ ജീവിത രീതി ഭക്ഷണ രീതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ഭക്ഷ്യാചാരങ്ങൾ ശാസ്ത്രീയമാണ് എന്ന് പറയുന്നത് അനവധി കുടുംബാചാരങ്ങൾ നമ്മൾ നടത്താറുണ്ട് വീട് വെക്കുന്ന സമയത്ത് തറക്കല്ലിടുന്നത് ഏതിനും ഒരു ശുഭകർമ്മം നടത്തുന്നതിന് നമ്മൾ നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും നോക്കുന്നത് മാനസികമായി ഒരു ഉത്തേജനം ലഭിക്കാൻ നല്ല സമയത്ത് നല്ല വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഞാൻ ആ കർമ്മം ചെയ്തു എന്ന സൈക്കോളജിക്കൽ ബെനിഫിറ്റ് അതിനകത്ത് കിട്ടുന്നത് കൊണ്ടായിരിക്കണം കൂടാതെ ഈ സമയം കാണുക എന്ന് പറയുന്നത് ഒരു കലണ്ടറിന്റെ അടിസ്ഥാനത്തിലല്ല കലണ്ടറിൽ എഴുതിയിരിക്കുന്ന ശുഭസമയം പോലും ഭൂമിക്ക് ചുറ്റുമുള്ള എല്ലാ ഗ്രഹങ്ങളുടെയും സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയിരിക്കുന്നത് അത് അസ്ട്രോളജിയേക്കാൾ ഉപരി അസ്ട്രോണമിക്കൽ ഇമ്പാക്റ്റ് തരുന്നത് കൊണ്ട് ശുഭസമയത്തിൽ തറക്കല്ലിടണം നല്ല സമയത്ത് ഗ്രഹപ്രവേശനം നടത്തണം ഈ ചടങ്ങുകൾ നടത്തുമ്പോൾ പലരും സാക്ഷികളായിട്ടുണ്ടായിരിക്കണം സാമൂഹ്യ ബന്ധം വളർത്തുന്നതിന് അത് ഏറ്റവും നല്ല രീതിയിൽ ഒരു അവസരം നൽകുന്നു എന്നീ കാര്യങ്ങൾ വീട് വെക്കലുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിലുണ്ട് അതിനപ്പുറം അതിന് വലിയ പ്രാധാന്യമില്ല വാസ്തുബലി നടത്തുന്നത് പോലും ഈ ഭൂമി എൻ്റേതായി തീരുമ്പോൾ ഞാൻ പൂർണ്ണമായും പുതിയ ഒരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ അതിലെന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാന ബിന്ദു വരെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്ന റിലീഫ് അഥവാ സംതൃപ്തി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ചിലർക്കത് സാറ്റിസ്ഫാക്ഷൻ ആണ് അങ്ങനെ സാറ്റിസ്ഫാക്ഷനെങ്കിലും കിട്ടാൻ ഇത് സഹായിക്കുമെങ്കിൽ അതൊരു സദാചാരമാണ് അങ്ങനെ ഒരു വിശ്വാസം ഇല്ലാത്ത വ്യക്തി ഇത് അനുഷ്ഠിക്കുകയാണെങ്കിൽ വ്യക്തമായ അനാചാരമാണ് അതെന്ന് മനസ്സിലാക്കാം ഭാരതത്തില് ദ പ്രോസസ് ഓഫ് കൾച്ചറിങ് അതൊരു തെറ്റായിട്ടുള്ള പദപ്രയോഗമാണെങ്കിൽ പോലും പതിനാറ് സാക്രമെന്റ്സ് ഉണ്ട് ഷോഡശ കർമ്മങ്ങളിലൂടെ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരിക ആ കുട്ടി ജനിച്ച ഉടനെ ജാതകർമ്മം നടത്താറുണ്ട് ജാതകർമ്മം നടത്തുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ശിരോദർശനമോ ഭൂമി സ്പർശനമോ അല്ലെങ്കിൽ കടീബന്ധമോ അതല്ലെങ്കിൽ ആ കുട്ടി കരയുന്ന രോദന സമയത്തോ ഭൂമിക്ക് ചുറ്റുമുള്ള ഈ ഗ്രഹങ്ങൾ ഏത് ലാറ്റിറ്റ്യൂഡിലും ലോഞ്ചിറ്റ്യൂഡിലുമാണ് ഉണ്ടായിരുന്നത് എന്ന് എഴുതി വെക്കുന്ന കർമ്മമാണ് സാക്രമെന്റിലെ ജാതകർമ്മം എന്ന് പറയുന്നത് നാമകരണം എന്നുള്ള ആചാരം ആ വ്യക്തിയെ ഭാവിയിൽ അറിയപ്പെടുന്നത് ആ വ്യക്തിക്ക് അറിവില്ലാതിരുന്ന സമയത്ത് അച്ഛനമ്മമാരുടെ കോൺട്രിബ്യൂഷൻ എന്നായിട്ട് കൊടുത്ത ശരീരത്തിന് കൊടുക്കുന്ന ഒരു പേരാണ് അച്ഛൻ്റെയും അമ്മയുടെയും കോൺട്രിബ്യൂഷനാണ് ആ ശരീരം ആ ശരീരത്തിന് അവരുടെ കോൺട്രിബ്യൂഷനായി കൊടുക്കുന്നത് തന്നെയാണ് പേര് ആ പേരിടുന്നത് സാമൂഹ്യവത്കരിക്കുന്നതിന് ഉജ്ജ്വലമായ ഒരു ആചാരമാണ് നാമകരണം ജീവിതം മുഴുവനും കഴിച്ച് വളരേണ്ട ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എനർജി ആൻഡ് ഫ്യൂവൽ പമ്പിംഗ് ആണ് അന്നപ്രാശനം അതിൽ ആദ്യമായി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ആ ശരീരം സൃഷ്ടിച്ച മാതൃപിതാക്കന്മാരാണ് ആ ആചാരത്തിന് ആത്മീയമോ ശാരീരികമോ മാനസികമോ ആയ വലിയ ശാസ്ത്രമില്ലെങ്കിലും ഒരു സാമൂഹിക ശാസ്ത്രം അതിനകത്തുണ്ട് പലരും വന്ന് ഈ കുട്ടിക്ക് അന്നം മുട്ടരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ഞാൻ ചോറ് കൊടുത്ത് വളർത്തിയവനാണ് എന്ന സന്ദേശം മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക ബന്ധത്തിന് അന്നപ്രാശനം വഴിയൊരുക്കുന്നു ക്ഷേത്രസന്നിധിയിൽ വെച്ച് അന്നപ്രാശനം നടത്തുമ്പോൾ ഗുരുവായൂരിലും തൃപ്രയാറിലും ചോറ്റാനിക്കരയിലും വെച്ച് നടത്തുമ്പോൾ ഒരു മനുഷ്യന് പരിമിതിയുണ്ട് ഈശ്വരന്റെ മുമ്പിൽ വെച്ച് ഈ കുട്ടിക്ക് ചോറ് കൊടുക്കുകയാണ് അവന് അല്ലെങ്കിൽ അവൾക്ക് അന്നം മുട്ടരുതേ എന്നൊരു പ്രാർത്ഥന ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് മനുഷ്യൻ ശുദ്ധമായൊരു മെഷീൻ അല്ല ശുദ്ധമായൊരു ഭൗതിക വസ്തുവല്ല അതിനപ്പുറം പ്രാർത്ഥനയുടെയും ബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആചാരങ്ങളുടെയും സന്ദേശങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു സദാചാരമാണ് മെക്കാനിക്കലായിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു അനാചാരമായി മാറുന്നു സൂര്യനെ ദർശിക്കുന്നത് തലമുടി മുറിക്കുന്നത് ഇവയും ആചാരങ്ങളുടെ ഭാഗമാണ് പിന്നീട് വരുന്നതാണ് വിദ്യാരംഭം ഭക്ഷണം കൊടുക്കുന്നതും പേര് കൊടുക്കുന്നതും പോലെ ഇനിയുള്ള കാലത്ത് ഈ ചുറ്റുപാടുകളുമുള്ള എല്ലാത്തിനെയും അറിയാൻ ഒരവസരം കൊടുക്കുക അറിവിന്റെ നാലാമത്തെ ലെഗ് കാല് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്ന ദിവസമാണ് വിദ്യാരംഭം എന്ന് പറയുന്നത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികളിൽ പോലും ഉപനയനം എന്ന ഒരു കർമ്മമുണ്ട് അവനവന്റെ കർമ്മത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് ചിലരത് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണെന്ന് പറയാറുണ്ട് രണ്ട് വാക്കും ശരിയാണ് കാരണം ഉപനയനം കഴിഞ്ഞാൽ പണ്ട് ബ്രാഹ്മണ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേദപഠനം ക്ഷാത്രശക്തിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആയുധ പഠനം വൈശ്യഭാഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ബിസിനസിനെ കുറിച്ചുള്ള പഠനം അതുപോലെ ശൂദ്രന്റെ ഭാഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ശില്പകലകളെ കുറിച്ചുള്ള പഠനങ്ങൾ ആരംഭിക്കുന്നത് ഉപനയനം അടുത്തേക്ക് കൊണ്ടുപോകൽ എന്ന കർമ്മത്തിലൂടെയാണ് അതിനും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട് ജോമട്രിയിൽ സ്കാലാർ വെക്ടർ ക്വാണ്ടിറ്റിക്ക് ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ഇസെഡ് ആക്സിസും ഉണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് എല്ലാത്തിൻ്റെയും സീറോ ആണ് അതിൽ നിന്ന് എക്സിലേക്കോ വൈയിലേക്കോ ഇസെഡിലേക്കോ ആണ് മൂവ്മെന്റ് എന്ന് മനസ്സിലാക്കുന്നത് പോലെ ലേണിംഗിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഉപനയനം എന്ന ബിന്ദു വേദപഠനം ഇതെല്ലാം കഴിഞ്ഞ് വിവാഹത്തിലേക്ക് വരുമ്പോൾ വിവാഹ ആചാരങ്ങൾ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം കുറെ പ്രാർത്ഥനകളോ ആത്മീയതയെയോക്കാളും ഉപരി അതൊരു ഭൗതികവാദമാണ് ഭാരതത്തിൽ സെക്സ് എന്ന് പറയുന്നത് നിഷിദ്ധമായിരുന്നില്ല ഭാരതത്തിൽ ശരീരഭാഗം എന്ന് പറയുന്നതും നിഷിദ്ധമായിരുന്നില്ല സയന്റിഫിക് ആയിട്ട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ മനുഷ്യന്റെ സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരങ്ങൾ പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം ഗോപ്യമായി കണ്ടിരുന്നില്ല കാരണം മനുഷ്യ ശരീരം അതൊരു സമ്പൂർണമായ സമഗ്രമായ ജീവിതത്തിന്റെ ഭാഗങ്ങളാണ് ഏതെങ്കിലും ഒന്ന് അത് നിഷിദ്ധമായി വരുന്നില്ല അതിന്റെ പേര് പറയുന്നതോ അത് പഠിക്കുന്നതോ അത് അറിയുന്നതോ നിഷിദ്ധമല്ല അത് ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകം ചിലത് ഗോപ്യമായി ചെയ്യണം പറയണം എന്നുള്ളത് മാത്രമേ അതിന് പ്രത്യേകതയുള്ളൂ പബ്ലിക്കായിട്ട് ചെയ്യുന്ന സിസ്റ്റം സിസ്റ്റമല്ല പക്ഷെ പ്രൈവറ്റായിട്ട് ചെയ്യുന്നതും അത് അനുശാസിക്കുന്നതും ഒരിക്കലും നിഷിദ്ധമായി കണക്കാക്കാതിരുന്ന കാലത്ത് വിവാഹം എന്ന് പറയുന്നത് കന്യാദാനം എന്നാ പറയുന്നത് സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ തലമുറകളെ നല്ല തലമുറകളെ വളർത്തുന്നതിന് വേണ്ടി എൻ്റെ മകളെ നിനക്ക് ഞാൻ ദാനം ചെയ്യുന്നു എന്ന് പറയുന്ന കന്യാദാന കർമ്മത്തിൽ അഞ്ച് തരത്തിലുള്ള വിവാഹമാണ് ഉള്ളതെന്നാ പറയുക കാരണം പഞ്ചവിവാഹം എന്ന് പറയാറുണ്ട് അതിൻ്റെ ഒന്നാമത്തേത് മാലയിട്ട് രണ്ടാമത്തേത് താലികെട്ടി മൂന്നാമത്തേത് പാണിഗ്രഹണം ചെയ്ത് കൈകൾ തമ്മിൽ ചേർത്ത് ഉടവ കൊടുത്ത് ശിരോധാര ഒഴിച്ച് നടത്തുന്ന കർമ്മമാണ് പാണിഗ്ര ഈ പഞ്ചകല്യാണം എന്ന് പറയുന്നത് ഇതിൻ്റെ അർത്ഥം പഞ്ചപ്രാണനെ പ്രാണാപാന വ്യാന സമാന ഉദാനൻ എന്ന പഞ്ചപ്രാണനെ രണ്ടു രണ്ടുപേരുടെയും ഒരുമിച്ച് ചേർക്കുക അല്ലെങ്കിൽ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളെയും ഒരുമിച്ച് ചേർക്കുക അല്ലെങ്കിൽ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെയും പഞ്ചകർമ്മേന്ദ്രിയങ്ങളെയും പരസ്പരം ചേർത്ത് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കർത്തവ്യം ഭാര്യയും ഭർത്താവുമായി കഴിഞ്ഞാൽ അവിഭാജ്യമായ ഒന്നായിത്തീരുന്ന അവസ്ഥയിൽ സ്ഥിരമായിട്ട് എവിടെ വിളിച്ചാലും വരുന്ന ഈശ്വര ചൈതന്യമായി ഭാരതീയരെ കണക്കാക്കിയിരുന്ന അഗ്നി നമസ്തേ അഗ്നേ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വധിഷ്യാമി ഋതം വധിഷ്യാമി എന്ന് പറയുന്ന അഗ്നിയുടെ സാക്ഷിയായിട്ട് നടത്തുന്ന ഒരു കർമ്മമാണ് ഭാരതീയ വിവാഹം എന്ന് പറയുന്നത് ജസ്റ്റ് ലൈംഗിക സുഖം അനുഭവിക്കുന്നതിന് വേണ്ടി മാത്രമല്ല procreation coexistence cooperation collaboration and mutual growth വിവാഹം കഴിക്കാത്ത സ്ത്രീയും വിവാഹം കഴിക്കാത്ത പുരുഷനും ഒരു കാരണവശാലും ആത്മീയമോ ഭൗതികമോ ആയ സത്കർമ്മങ്ങൾ ചെയ്യുവാൻ അർഹരായിട്ടുള്ളവരല്ല ഏത് യാഗം നടത്തുമ്പോഴും ഏത് യജ്ഞം നടത്തുമ്പോഴും ഏത് മഹത് നടക്കുമ്പോഴും ഒരു പുരുഷൻ ഭാര്യ ഭാര്യയില്ല എങ്കിൽ അതിന് യോഗ്യതയില്ല ഒരു സ്ത്രീക്ക് ഭർത്താവില്ല എങ്കിലും യോഗ്യതയില്ല അതുകൊണ്ട് ഒരുമിച്ച് എന്ന ഭാര്യ ഭർത്തൃബന്ധത്തിന് കുലീനതയും ശ്രേഷ്ഠത്വവും നൽകുന്നതിന്റെ തുടക്കമാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്ന് പറയുന്നത് സദസ്സിൽ അനവധി വ്യക്തികളുടെ മുമ്പിൽ വെച്ച് നടത്തുന്ന ഈ ആചാരത്തിലൂടെ സാക്ഷിയായ അഗ്നിക്ക് നന്ദി പറയുന്ന ഒരു കർമ്മത്തോടു കൂടിയാണ് സാധാരണ വിവാഹം നടത്തുക പതിവുള്ളത് ഭാരതത്തിലെ വിവാഹം ഇന്റർകോഴ്സിനും മറ്റുമുള്ള ഒരു ലൈസൻസ് ആണ് എന്ന ധാരണ തെറ്റ് ഈ വിവാഹ ദിവസം മുതൽക്ക് മരണം വരെ അവരെന്നും ഒരുമിച്ചിരിക്കുന്നു യഥാർത്ഥത്തില് ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ ആ വിവാഹ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ച അഗ്നിയെ നാളികേരത്തിന്റെ പൊതിമടലിൽ ആവാഹിച്ചു കൊണ്ടുവന്ന് ഇത്രയും കാലം ഞങ്ങളെ ഒരുമിച്ചിരുത്തിയ ആ കോ എക്സിസ്റ്റൻസിന് നീ സാക്ഷിയായതുകൊണ്ട് നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കഴുത്തിൽ എൻ്റെ അണിഞ്ഞ താലി ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ മരണത്തില് സ്ത്രീ ആ താലി നൽകുന്നു പുരുഷനാണെങ്കിൽ അയാൾ കഴുത്തിലിട്ടിരുന്ന രണ്ട് യജ്ഞോപവീതത്തിൽ ഒരു യജ്ഞോപവീതം പൊട്ടിച്ചു കളഞ്ഞ് എൻ്റെ ഭാര്യ എന്നെ വിട്ടു പിരിഞ്ഞിരിക്കുന്നു ഇത്രയും കാലം നീ അതിന് സാക്ഷിയായതിന് നിനക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് നമസ്കരിക്കുന്ന ഒരു ചടങ്ങുണ്ട് മറ്റാര് സാക്ഷി പറഞ്ഞാലും ഒരുപക്ഷെ മനുഷ്യനായ സ്ഥിതിക്ക് കള്ളസാക്ഷി പറഞ്ഞു എന്ന് വരും പക്ഷേ പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമായി സിംബോളിക്കായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന അഗ്നിയെ നാം സദാചാരത്തിന്റെ ഭാഗം നമുക്കുപരി ഒരു ശക്തി നമ്മെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന ബോധ്യം എപ്പോഴും ഓർമ്മയിൽ നിലനിർത്താൻ വേണ്ടിയാണ് അഗ്നിയെ വിളിച്ചു വരുത്തി ആ കർമ്മം നടത്തുന്നത് ഇനി കൂടുതലായിട്ട് ദീർഘിപ്പിക്കാതെ അന്ത്യകർമ്മങ്ങളെ കുറിച്ച് കൂടി പറയാം വിവാഹം കഴിഞ്ഞ് പുത്രന്മാരുടെ ജനനം കഴിഞ്ഞ് ചിലപ്പോൾ ഷഷ്ടിമൂർത്തി ആഘോഷിക്കാറുണ്ട് പൂർത്തി ആഘോഷിക്കുന്നതിൻ്റെ പ്രത്യേകത ജനിച്ച സമയത്ത് പ്രപഞ്ചത്തില് ഭൂമിക്ക് ചുറ്റും ഗ്രഹങ്ങൾ എവിടെ നിന്നിരുന്നുവോ അതേപോലെ എല്ലാ ഗ്രഹങ്ങളും വരുന്ന അടുത്ത അവസരമാണ് അറുപതാം വർഷം ആ വ്യക്തിയുടെ നക്ഷത്രത്തിന്റെയും തിഥിയുടെയും അടിസ്ഥാനത്തിൽ അറുപതാം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ അതേ ദിവസങ്ങള് ദിവസങ്ങളിൽ അതേ നക്ഷത്രങ്ങൾ വരുമ്പോൾ അന്ന് ജന്മം ലഭിച്ചതിന് ഇതൊരു പുനർജന്മം പോലെ എല്ലാ ഗ്രഹങ്ങളെയും ഓർക്കാനും അറുപത് വർഷം വരെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ജീവിതം ആസ്വദിക്കാനും തൻ്റെ മക്കൾക്ക് അച്ഛനമ്മ എന്ന രീതിയിൽ വർത്തിക്കാനും അവരെ സാന്ത്വനപ്പെടുത്താനും സമൂഹത്തിന് വേണ്ടി പലതും ചെയ്യാനും അവസരം നൽകിയതിന് എല്ലാ ജനങ്ങളോടും ഈശ്വരനോടും നന്ദി പറഞ്ഞ് മക്കളും അവരുടെ മക്കളും ചേർന്ന് ആഘോഷിക്കുന്നതാണ് ഷഷ്ട്യബ്ദ പൂർത്തി ഷഷ്ട്യബ്ദ പൂർത്തി ദിവസം അതേ ഗ്രഹത്തിന്റെ പൊസിഷൻ വരുന്നു എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതാണ് ഷഷ്ട്യബ്ദ പൂർത്തി കഴിഞ്ഞ് ആയിരം പ്രാവശ്യം ചന്ദ്രനെ കാണാൻ ഭാഗ്യം കിട്ടി എൺപത്തി ഒന്നാമത്തെയോ എൺപത്തിരണ്ടാമത്തെയോ വയസ്സിൽ ആഘോഷിക്കുന്ന ശതാഭിഷേകവും നടത്തിക്കഴിഞ്ഞ് അന്ത്യത്തിൽ ഇയാൾ യാത്ര ചെയ്യുമ്പോൾ ഇയാൾക്ക് ആവശ്യമായിട്ടുള്ള അന്ത്യകർമ്മങ്ങൾ നടത്തുന്നതിനും ഒരു ആചാരമാണ് അത് സദാചാരമാണ് ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗോൺ ഫോർ എവർ പിന്നെ അത് ഭൂതമായോ പ്രേതമായോ പിശാചായോ ആത്മാവായോ നിന്നിരിക്കാം നിൽക്കാതിരിക്കാം ആരും പ്രൂവ് ചെയ്തിട്ടില്ല പക്ഷേ ഒരു വസ്തുത അവിടെ ഉണ്ട് അച്ഛൻ മരിച്ചപ്പോൾ അച്ഛന്റെ അച്ഛൻ എന്തെല്ലാമാണ് ചെയ്തത് അച്ഛന്റെ മകൻ എന്തെല്ലാമാണ് ചെയ്തത് എന്ന് ഓരോ തലമുറയും ശ്രദ്ധിക്കുന്നുണ്ട് അച്ഛനോടുള്ള ബന്ധം എന്റെ അച്ഛൻ എങ്ങനെ കാണിച്ചു അവരുടെ അച്ഛനോടുള്ള ബന്ധം എങ്ങനെ കാണിച്ചു ഇത് മുത്തച്ഛന്റെ ബന്ധം അച്ഛനും അച്ഛനോടുള്ള ബന്ധം മകനും എപ്രകാരം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് മരണസമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഓർക്കണം ഒരു ദിവസം അച്ഛന്റെ ശരീരം വിറകിൻ്റെ മുകളിൽ വെക്കുന്നു കുറെ കഴിഞ്ഞാൽ എൻ്റെ ശരീരം വിറകിൻ്റെ മുകളിൽ വെക്കും അതുകൊണ്ട് ആ അച്ഛനോട് ഞാൻ എന്തെല്ലാം രീതിയിൽ പെരുമാറണം ഏതെല്ലാം രീതിയിലുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കണം എന്നോർക്കണം യഥാർത്ഥത്തില് മരണത്തിന് ശേഷം കൊടുക്കുന്ന ഒരു തർപ്പണമുണ്ട് ഇത്രാണി സഖ്യപ്പശവശ്ച വൃക്ഷ ദൃഷ്ടാശ്ച ദൃഷ്ടാശ്ച ദദാമി അച്ഛൻ മരിച്ചതിന് ശേഷം നടത്തിയ എല്ലാ കർമ്മങ്ങൾക്കും ശേഷം കൊടുക്കുന്ന തർപ്പണമാണത് മിത്രങ്ങൾക്കും സഖാക്കൾക്കും ദൃഷ്ടാശ്ച അദൃഷ്ടാശ്ച കൃതോപകാര എന്നെ നേരിട്ട് വന്ന് സഹായിച്ചവരും നേരിട്ട് വരാതെ ഇൻഡയറക്റ്റ് ആയിട്ട് എന്നെ സഹായിച്ചവരും അതുപോലെ തന്നെ വശവഷ്ട വൃക്ഷ ഏത് പശുവിന്റെ പാല് കൊണ്ടാണോ എന്റെ ശരീരം വളർന്നത് ഏത് വൃക്ഷങ്ങളുടെ ഇലയും പൂവും കായും വിത്തുകളും പഴങ്ങളും ചേർത്താണോ എന്റെ ശരീരം ഇത്രയും വളർന്നത് അതിനെല്ലാത്തിനും കാരണഭൂതമായ സർവദിനം ഞാനിതാ പിണ്ടവലി അർപ്പിക്കുന്നു സപ്തദ്വീപ നിവാസീനാം പ്രാണീനാം അക്ഷയ്യം ഉപതിഷ്ഠതു എന്ന് പറഞ്ഞ് ഏഴ് കോണ്ടിനെന്റുകളിലും വർത്തിക്കുന്ന ജീവജാലങ്ങൾക്ക് അക്ഷയമില്ലാത്ത അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു തുള്ളി വെള്ളം ധാരയായി കൊടുക്കുമ്പോൾ പ്രപഞ്ച ചൈതന്യത്തോട് എനിക്കുള്ള കടപ്പാട് ഞാൻ വിവരിക്കുന്നു അച്ഛന് ശ്രാദ്ധകർമ്മം നടത്തുമ്പോൾ അമ്മയ്ക്ക് ശ്രാദ്ധകർമ്മം നടത്തുമ്പോൾ ഒരു വരി കൂടി പറയാറുണ്ട് മാതൃവംശേ കുലേ ജാത പിതൃവംശേ തഥൈവച അമ്മയുടെ വംശത്തിൽ ജനിച്ച എല്ലാവരെയും ഞാനിവിടെ ഓർക്കുന്നു അച്ഛന്റെ കുലത്തിൽ ജനിച്ച എല്ലാവരെയും ഞാൻ ഓർക്കുന്നു കാരണമുണ്ട് അമ്മയുടെ അമ്മയില്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മയില്ല അവരുടെ അമ്മയും അച്ഛനും ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മൂമ്മ ഇല്ലാകുമായിരുന്നു അങ്ങനെ അവരെല്ലാം ഉള്ളത് കൊണ്ടാണ് എൻ്റെ അമ്മയുണ്ടായത് അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അമ്മയും ഉണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ അച്ഛനുണ്ടായി അവരുടെ അച്ഛനമ്മമാരുണ്ടായിരുന്നത് കൊണ്ട് അവരുണ്ടായി അവസാനം എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ഞാനുണ്ടായത് ഈ ഞാൻ എന്ന വ്യക്തിക്ക് ഭൂമിയിൽ വരാനും ഭൂമിയിൽ അനുഭവിക്കാനും ജീവിക്കാനും സംതൃപ്തമായി നടക്കാനും ഇതെല്ലാം കാണാനും ഈ ഭൂഗോളത്തിന്റെ വലിപ്പമറിയാനും ശാസ്ത്ര സാംസ്കാരിക സാമൂഹിക സാഹിത്യ സൗന്ദര്യ എല്ലാം ആസ്വദിക്കാനും എനിക്ക് അവസരം നൽകിയത് എൻ്റെ അച്ഛനും അമ്മയുമാണ് അതുകൊണ്ട് അവരുടെ കുലത്തിൽ ജനിച്ച എല്ലാവരെയും ഞാൻ ഓർത്ത് ഞാനിതാ പിണ്ടബലി കൊടുക്കുന്നു അച്ഛൻ്റെ കുലത്തിൽ ജനിച്ച എല്ലാവരെയും ഓർത്ത് ഞാനിതാ പിണ്ടബലി കൊടുക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ കർക്കടവാവിന്റെ കറുത്തവാവിന്റെ അന്ന് നാം കൊടുക്കുന്ന ബലികർമ്മത്തിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ മരിച്ചുപോയവരുടെ വായിലേക്ക് അരിയോ ചോറോ എത്തുമെന്ന ധാരണയിലല്ല ഈ ജീവജാലങ്ങളുടെ ആധാരമായ മാതൃപിതൃബന്ധം അവരുടെ മാതൃപിതൃബന്ധം ഓർത്ത് അടുത്ത തലമുറയ്ക്ക് നൽകാനുള്ള ഒരു സന്ദേശമുണ്ട് കടപ്പാടുണ്ട് ധാർമ്മികമായ ഒരറിവുണ്ട് ആ അറിവ് കൊടുക്കാൻ വേണ്ടിയാണ് അച്ഛന് കുത്തിയ പാള മകന് മുത്തച്ഛന് കുത്തിയ പാള അച്ഛന് എന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് മുത്തച്ഛനോട് നന്നായി പെരുമാറാത്ത അച്ഛനെ അവന്റെ മകൻ നോക്കണമെന്ന് നിർബന്ധമില്ല കാരണം ഇത് തലമുറ തലമുറയായിട്ട് ഇങ്ങനെ കൈമാറിയതാണ് പതിനായിരം വർഷത്തെ പാരമ്പര്യത്തില് ഈ കുടുംബ ബന്ധം നിലനിൽക്കാൻ കാരണം ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ല വിവാഹമല്ല മറ്റൊന്നുമായിരുന്നില്ല മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥിദേവോ ഭവ എന്നീ ആചാര സന്ദേശങ്ങളായിരുന്നു അച്ഛനും അമ്മയും ഈശ്വരന് തുല്യമായതുകൊണ്ട് അവരുടെ അവസാന കാലം വരെ അവരെ ശുശ്രൂഷിച്ചു വളർത്തി ആ ശരീരത്തിനെ പ്രപഞ്ച ചൈതന്യത്തോട് ചേർക്കുന്ന ആചാരങ്ങൾ അനുഷ്ഠിച്ചത് കൊണ്ടാണ് ഭാരതീയ ആചാരങ്ങൾ ധർമ്മത്തിന്റെ ഭാഗമായി ജീവിതത്തിന്റെ ഭാഗമായി ശാസ്ത്രീയ സന്ദേശമായി നിലനിന്നിരുന്നത് ഇതെല്ലാം ആചാരങ്ങളാണ് ദുരാചാരങ്ങളും ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്ന് പ്രത്യേകം ഓർക്കുക ശൂലം കുത്തി തുള്ളുന്നത് ദുരാചാരത്തിന്റെ ഭാഗമാണ് കൊളുത്തിട്ട് ശരീരത്തിൽ മുഴുവനും കൊളുത്തിട്ട് അമ്പലത്തിൽ പ്രദക്ഷിണം വെക്കുന്നത് ദുരാചാരത്തിന്റെ ഭാഗമാണ് കരിനാള് എന്ന് പറയുന്ന അവിട്ടം ചതയം പുരോരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ ധനിഷ്ഠാത് പഞ്ചകം ധനിഷ്ഠാ പഞ്ചകം എന്നീ അഞ്ചു നാളിൽ മരിച്ചാൽ അഞ്ചു മരണം ഉണ്ടാകുമെന്ന് പറഞ്ഞ് കോഴിയെ അറത്ത് ഡെഡ് ബോഡിയിൽ ചോര ഒഴിക്കുന്നത് അനാചാരമാണ് ഓണത്തിന്റെ അന്ന് ബീഫും കട്ടിയും കഴിക്കുന്ന ഉത്തരകേരളത്തിന്റെ പതിവ് അനാചാരമാണ് ദീപാവലിയുടെ അന്ന് പച്ചയ്ക്ക് വെള്ളരിക്ക അറക്കുന്നത് പോലെ തിരുവനന്തപുരത്തെ റോഡിൽ വന്നു കഴിഞ്ഞാൽ ആടുകളെ അറക്കുന്നത് കാണാൻ സാധിക്കും ഇത് അനാചാരമാണെന്നല്ല ദുരാചാരമാണ് ഇത്രയും ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ട് ശരീരത്തിന്റെ വേദന അറിയാത്ത രീതിയിൽ ഒരു ഭക്ഷണം കഴിച്ച് തിമർത്ത് ആഘോഷിക്കുന്നത് ദുരാചാരത്തിന്റെ ഭാഗം വേദന ഉണ്ടാക്കുകയും വേദന കാണിക്കുകയും വേദന അനുഭവിപ്പിക്കുകയും ചെയ്യുന്ന ആ ദുരാചാരമാണ് അത് അതുപോലെയുള്ള ഒരു ദുരാചാരമാണ് യഥാർത്ഥത്തിൽ ബർത്ത്ഡേയുടെ അന്ന് ജന്മദിവസത്തിന്റെ അന്ന് കേക്ക് മുമ്പിൽ വെച്ച് മെഴുകുതിരി ഊതിക്കെടുത്തിയിട്ട് പ്രേതകർമ്മം പോലെ ഈ കേക്ക് മുറിച്ച് ഓരോരുത്തരുടെ വായിലേക്ക് കൊടുക്കുന്നത് ഇത് തെറ്റാണ് വിളക്ക് കത്തിച്ചു വെച്ച് ആ കർമ്മം ചെയ്യുന്നതാണ് സദാചാരം അതല്ലെങ്കിൽ കെടുത്തിയ മെഴുകുതിരിയിൽ നിന്ന് വരുന്ന പുകയിൽ നിന്നുള്ള ഡീകമ്പോസ്ഡ് പ്രോഡക്റ്റ് കാർഷനോജനിക്ക് കൂടിയാണ് നമ്മൾ എന്നും തമസോമാ ജ്യോതിർഗമയ എന്നേ പറഞ്ഞിട്ടുള്ളൂ ജ്യോതിർമാ തമസോഗമയ എന്ന് പറഞ്ഞിട്ടില്ല വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുന്ന സമ്പ്രദായം പാശ്ചാത്യമാണ് ഭാരതീയമല്ല അത് ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ഹിന്ദു ആണെങ്കിലും ആരാചരിച്ചാലും അത് അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും ഭാഗമാണ് ഇപ്രകാരം തന്നെയുള്ള അനാചാരങ്ങളുണ്ട് ചൊവ്വാദോഷത്തെക്കുറിച്ച് പറയുമ്പോൾ വസ്തുതാപരമായി അറിയാതെ നടത്തുന്ന അനവധി പ്രൊഡിക്ഷൻസ് തെറ്റാണ് അങ്ങനെ നോക്കുമ്പോൾ ദുരാചാരങ്ങളുടെ ഒരു പങ്ക് ബ്രാഹ്മണൻ മാത്രമേ വേദം പഠിക്കാവൂ എന്ന് പറയുന്നതിലുമുണ്ട് വേദവ്യാസൻ മുക്കുവനായിരുന്നു ഐതരേയൻ ചണ്ടാളനായിരുന്നു മഹൈതരേയൻ എഴുതിയ മഹൈതരേയോ പനിഷത്തും ഐതരേയ ബ്രാഹ്മണവും ഐതരേയ ആരണ്യകവും എല്ലാം തന്നെ എഴുതാൻ ഒരു ചണ്ടാളന് സാധിക്കുമെങ്കിൽ വായിക്കാൻ സാധിക്കില്ലേ ശ്രീരാമൻ ക്ഷത്രിയനായിരുന്നു വിശ്വാമിത്രൻ ക്ഷത്രിയനായിരുന്നു അതുപോലെ വിവേകാനന്ദൻ ബ്രാഹ്മണനായിരുന്നില്ല അരവിന്ദ മഹർഷി ബ്രാഹ്മണനായിരുന്നില്ല ശ്രീനാരായണ ഗുരുവോ ചട്ടമ്പി സ്വാമിയോ ചിന്മയാനന്ദനോ ആരും തന്നെ ബ്രാഹ്മണരായിരുന്നില്ല ഭാരതത്തിൽ ശാശ്വതമായ സത്യം നൽകിയതും വിവരിച്ചതും ബ്രാഹ്മണരെക്കാൾ കൂടുതൽ അബ്രാഹ്മണരായിരുന്നു എന്ന വസ്തുത പ്രത്യേകം ഓർക്കുക കാട്ടാളൻ ആയിരുന്ന വാൽമീകിയാണ് ലവകുശന്മാർക്ക് ജന്മം നൽകാൻ ആശ്രമം വിട്ടുകൊടുത്തത് ശ്രീകൃഷ്ണൻ യാദവൻ എന്ന ഒ ബി സി ആയിരുന്നു ശ്രീരാമൻ ക്ഷത്രിയനായിരുന്നു ഇതെല്ലാം നോക്കുമ്പോൾ ബ്രാഹ്മണർക്ക് മാത്രമേ വേദം പഠിക്കാവൂ പഠിപ്പിക്കാവൂ എന്ന് പറയുന്നത് തെറ്റാണ് ബ്രാഹ്മണ്യത്തിലേക്ക് ഉയരുന്ന വ്യക്തിക്ക് അത് പഠിക്കാവൂ അത് ആർക്കും ഉയരാൻ സാധിക്കും ശൂദ്രോപി ശീലസമ്പന്നോ ബ്രാഹ്മണാത് ഗുണവാൻ ഭവേദ് ശൂദ്രനാണെങ്കിലും സമ്പന്നമായ ശീലം കൊണ്ട് ബ്രാഹ്മണനേക്കാൾ എത്രയോ ഉയരാം ബ്രാഹ്മണോ വിക്രിയാഹീന ശൂദ്രാത് പ്രത്യവരോ ഭവേത് ധർമ്മം ചെയ്യാത്ത ബ്രാഹ്മണൻ ശൂദ്രനേക്കാൾ എത്രയോ താഴ്ന്നവനാണ് എന്ന് വിവരിക്കുന്ന ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ജനിച്ച ഭാരതത്തിൽ ബ്രാഹ്മണർ മാത്രമേ ഇത് വായിക്കാവൂ എന്ന് പറയുന്നത് തെറ്റ് സംബന്ധമാണ് അതുപോലെ തന്നെ പണ്ട് യാഗങ്ങളില് പശുക്കളെ ഹോമിച്ചിരുന്നു അതൊരു വസ്തുതയാണ് അതും തെറ്റാണ് നികൃഷ്ട കർമ്മമാണ് നീചകർമ്മമാണ് അതുകൊണ്ട് ആ അന്ധവിശ്വാസങ്ങൾ മാറേണ്ടിയിരിക്കുന്നു കൂടാതെ സ്ത്രീകൾക്ക് സ്ത്രീധനം കൊടുത്ത് വിവാഹം കഴിക്കുന്നത് തെറ്റായിരുന്നു ഉത്തമം സ്വർജിതം വിത്തം മധ്യമം വിദുരാർജിതം അധമം മധുരാർജിതം വിത്തം സ്ത്രീ വിത്തം അധമാധമം സ്ത്രീകളിന്റെ പേരിൽ വാങ്ങിക്കുന്ന വിത്തം അഥവാ സമ്പത്ത് ഏറ്റവും അധമമാണ് ഉത്തമമാണ് സ്വ അർജിതം വിത്തം തന്നെത്താനെ ഉണ്ടാക്കുന്ന സമ്പത്ത് അച്ഛനിൽ നിന്ന് കിട്ടുന്നത് പോലും മധ്യമമാണ് അമ്മാവനിൽ നിന്ന് കിട്ടുന്നത് അധമവും സ്ത്രീധനത്തിന്റെ പേരിൽ വാങ്ങിക്കുന്നത് അധമാധമവുമാണ് എന്ന് വിവരിച്ചൊരു രാഷ്ട്രമാണ് ഇത് മാത്രമല്ല മറ്റേതെങ്കിലും ആചാരങ്ങൾ വിശദീകരിക്കുമ്പോൾ അവയ്ക്ക് ശാസ്ത്രീയമായിട്ട് ശാരീരികമോ മാനസികമോ കുടുംബപരമോ രാഷ്ട്രപരമോ സമൂഹപരമോ ആയ നന്മകളില്ലെങ്കിൽ അത് സ്വീകരിക്കേണ്ട ആവശ്യമേ ഇല്ല ഇന്ന് ഒരു പട്ടണത്തിൽ ജീവിക്കുന്ന വ്യക്തി നിമിത്തവും ശകുനവും നോക്കേണ്ട ആവശ്യമില്ല അത് രണ്ടും അർത്ഥവും തരുന്നില്ല അതുകൊണ്ട് ദുരാചാരങ്ങളെ മാറ്റി സദാചാരങ്ങളെ സ്വീകരിച്ച് നന്മകൾ മാത്രമുണ്ടെങ്കിൽ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി എല്ലാ ആചാരങ്ങളെയും വിശകലനം ചെയ്ത് ജീവിതത്തിൽ അനുഷ്ഠിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ഈ പ്രഭാഷണം ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ സദാചാരങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം ഒന്ന് അനുഭവിച്ചറിയണം അത് നമ്മുടെ ജീവിതത്തെ സിസ്റ്റമാറ്റിക് ആക്കുന്നു എന്ന് കൂടി ഓർക്കുക മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കാതെ അവയിലെ നന്മകൾ സ്വീകരിക്കണം അത്യന്താധുനിക കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അതിപുരാതനമായ പലതും നന്മയുടെ ഭാഗമായി ചേർക്കാം അന്ധമായി ചേർക്കരുത് എന്ന് പറയുന്നതാണ് അന്ധവിശ്വാസം നന്മകൾ ചേർക്കാനുള്ള ശാസ്ത്രീയ വീക്ഷണവും വിശാല വീക്ഷണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ കർമ്മ പദ്ധതികളിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതമരളിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു